സമാരാധ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ Indian institute of scientific heritage നടത്തിവരുന്ന പ്രഭാഷണ പരമ്പരയിൽ ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവും അവയുടെ ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും ഈ നാലു വേദങ്ങളുമായി ബന്ധപ്പെട്ട നൂറ്റിയെട്ട് ഉപനിഷത്തുക്കളും കഴിഞ്ഞ ക്ലാസ്സിൽ ശിക്ഷ നിരുക്തം വ്യാകരണം ചന്തശാസ്ത്രം എന്നീ വേദാംഗങ്ങളും വിവരിച്ചു കഴിഞ്ഞു ഇന്ന് ഭാരതീയ ചിന്താധാരയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ ആചാരപ്രഭവോ ധർമ്മ ധർമ്മസ്യ പ്രഭവോച്യുത ഭാരതീയ ധർമ്മം സനാതനധർമ്മം ചിരപുരാതനവും നിത്യനൂതനവുമായ ധർമ്മം ഭാരതത്തിൽ നിലനിന്നിരുന്നത് ഒരു പതിനായിരം വർഷത്തെ പാരമ്പര്യവും പേറി ഒഴുകിക്കൊണ്ടിരുന്നത് ആചാരങ്ങളിലൂടെ സ്ഥാപിക്കപ്പെട്ട ധർമ്മങ്ങൾ കൊണ്ടാണ് സനാതനമായ ധർമ്മത്തിന് അടിസ്ഥാനം എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട് റഫറൻസ് ഗ്രന്ഥങ്ങൾ നമ്മളുടെ ആചാരങ്ങളിൽ ഏതെങ്കിലും ഉള്ളതായിട്ട് അറിയുന്നവരുടെ എണ്ണം വളരെ കുറവാണ് പക്ഷേ ഭാരതത്തിലെ ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ വരുന്ന ആചാരങ്ങളിൽ സർവ ആചാരങ്ങൾക്കും വ്യക്തമായ ഗ്രന്ഥങ്ങളുടെ റെഫറൻസ് ഉണ്ട് ചിലപ്പോൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് അഥവാ മൂന്നാം സഹസ്രാബ്ദത്തിലേക്ക് കടക്കുന്ന ലോകത്തിൽ ചില പുരാതന ആചാരങ്ങൾ അനാവശ്യമായിരിക്കാം എങ്കിലത് അനാചാരമാണ് ചിലത് സമകാലീന പ്രസക്തി ഇല്ലാത്തതും അതേ സമയത്ത് ദുഷ്ഫലങ്ങൾ ഉണ്ടാക്കുന്നതുമാകാം അത് ദുരാചാരമാണ് പക്ഷേ പത്തോ ഇരുപതോ ദുരാചാരങ്ങളെ മുൻനിർത്തി പതിനായിരക്കണക്കിന് സദാചാരങ്ങളെ അന്ധവിശ്വാസങ്ങൾ എന്ന് മുദ്രകുത്തുന്നത് അജ്ഞത മാത്രമാണ് അത് വിശ്വാസത്തിൻ്റെ അന്ധതയല്ല അതിനെ എതിർക്കുന്നവരുടെ അന്ധതയാണ് അതുകൊണ്ട് അത് അന്ധവിശ്വാസമാണെന്ന് പറയുന്നതിന് മുൻപ് വ്യക്തിയുടെ ശാരീരികവും മാനസികവും കുടുംബത്തിൻ്റെ സമൂഹത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ സർവതുമടങ്ങുന്ന പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ഈ ലോകത്തിൽ വസിക്കുന്ന സർവ്വജീവജാലങ്ങളും മാനവരാശി അടക്കമുള്ള സർവ്വജീവജാലങ്ങളുടെയും ശാശ്വതമായ നന്മയ്ക്ക് പ്രയോജനപ്പെടുമോ എന്നറിഞ്ഞതിനു ശേഷം മാത്രമേ ഓരോ വിശ്വാര വിശ്വാസവും വിചാരവും ആചാരവും അന്ധമാണെന്ന് പറയുവാൻ പാടുള്ളൂ ആധുനിക ശാസ്ത്രം ആചാരങ്ങളിലേക്ക് ഇന്നും നോക്കുന്നത് ഭാരതത്തിലേക്കാണ് merely for satisfying the god മറ്റൊരർത്ഥത്തിൽ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം മോക്ഷത്തിന് വേണ്ടി മാത്രം ഭാരതീയർ ആചാരങ്ങൾ അനുഷ്ഠിച്ചിരുന്നില്ല അപ്രകാരം അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ വാനപ്രസ്ഥം കഴിഞ്ഞ ആരണ്യകത്തിൽ വിവരിക്കുന്ന ആചാരങ്ങൾ മാത്രമേ അപ്രകാരമുള്ള ആചാരങ്ങളായി വരുന്നുള്ളൂ ബാക്കിയുള്ളവയെല്ലാം തന്നെ കുടുംബത്തിലും രാഷ്ട്രത്തിലും അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളാണ് അവയ്ക്ക് വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും ഉദ്ദേശിക്കുന്ന ശാരീരികമോ മനഃശാസ്ത്രപരമോ ആയ നന്മകളുടെ സന്ദേശവുമുണ്ട് എല്ലാ ആചാരങ്ങളും വിവരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ച ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ ഭാരതീയ ചിന്താധാരയുടെ അഗാധങ്ങളായ വേദാംഗങ്ങളിൽ അഞ്ചാമത്തെ വേദാംഗമായ കൽപ്പശാസ്ത്രത്തിലാണ് അത് വരുന്നത് അത്യുജ്വലങ്ങളായ കൽപ്പശാസ്ത്രങ്ങളുടെ എണ്ണം തന്നെ എത്രയാണെന്ന് വ്യക്തമല്ല ഓരോ കൽപ്പശാസ്ത്രവും ഏതാണ്ട് പത്തോ പതിനഞ്ചോ കിലോ വരുന്ന പുസ്തകങ്ങൾക്ക് തുല്യമാണ് പതിനായിരക്കണക്കിന് താളുകൾ മറച്ചു നോക്കേണ്ടവയാണ് ഓരോ കൽപ്പശാസ്ത്രവും ആ കൽപ്പശാസ്ത്രത്തെ തന്നെ പ്രധാന നാല് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് അപ്രധാനങ്ങളായ ഒന്ന് രണ്ട് ഭാഗങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ വന്നു എന്ന് വരാം ഏറ്റവും പ്രധാനപ്പെട്ടത് ഗൃഹ്യസൂത്രം ഒരു ഗൃഹസ്ഥൻ ഭാര്യ ഭർത്താവ് അച്ഛൻ അമ്മ മക്കൾ ബന്ധുക്കൾ ഗൃഹം സ്ഥലം പ്രദേശം ഇവയെ അടിസ്ഥാനമാക്കി നടത്തുന്ന ആചാരങ്ങൾ മുഴുവനും തന്നെ ഗൃഹ്യസൂത്രത്തിൽ അഥവാ ഗൃഹ്യശാസ്ത്രത്തിൽ വരുന്നു കൽപ്പശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഗൃഹ്യസൂത്രം രണ്ടാമത്തേത് ശ്രൗതസൂത്രം പൂർവീക ഭാരതത്തിൽ ഒരു രാഷ്ട്രത്തെ ഒരുമിച്ച് നിർത്താൻ സകലരെയും ചേർത്തുകൊണ്ട് നടത്തിയിരുന്ന കോമൺ യാഗങ്ങൾ ഉണ്ടായിരുന്നു യജ്ഞങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് തിരുപ്പതി വെങ്കടാചലപതി ദേവസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അവിടെ നിന്ന് റിക്രൂട്ട് ചെയ്തെടുത്ത ആയിരത്തോളം വേദപണ്ഡിതന്മാർ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് അതിമഹത്തായ ശതാഹ യാഗം നടത്തിയത്രേ നൂറു ദിവസം നീണ്ടു നിൽക്കുന്ന യാഗം നടത്തിയത്രേ ആ യാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മന്ത്രങ്ങളുടെ ശാരീരികവും മാനസികവുമായ ഇമ്പാക്റ്റ് എത്രത്തോളമാണ് എന്ന് പഠിക്കുന്നതിന് ന്യൂറോ ലിംഗ്വിസ്റ്റിക് ഡിപ്പാർട്ട്മെൻറ്റും സൈക്കോ ലിംഗ്വിസ്റ്റിക് ഡിപ്പാർട്ട്മെൻറ്റും പ്രവർത്തിക്കുന്നു ഗഹനങ്ങളായ ഗവേഷണങ്ങൾ വേദമന്ത്രങ്ങളെക്കുറിച്ചും ചടങ്ങുകളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും വിചാരങ്ങളെക്കുറിച്ചും ലോകമെമ്പാടും നടക്കുമ്പോൾ ഭാരതത്തിൽ ചുരുക്കം ചിലർ അത് അന്ധവിശ്വാസമായിട്ട് ഇപ്പോഴും കാണുന്നു അതിനകത്ത് അന്ധവിശ്വാസം ഉണ്ടായേക്കാം താതസ്യ ഇതി ബ്രുവാണ് കാ പുരുഷ ക്ഷാരജലം പിബന്തി എന്നാണ് പറയാറുള്ളത് അച്ഛൻ കുഴിച്ച കിണറാണ് അതിനകത്ത് ഉപ്പുവെള്ളമാണെങ്കിൽ എന്തിനാണ് കുടിക്കുന്നത് അച്ഛനോടുള്ള ഭക്തി കാണിക്കാൻ അപ്രകാരം ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ധർമ്മശാസ്ത്രം തന്നെ പറയുമ്പോൾ അനാചാരങ്ങളും ദുരാചാരങ്ങളുമായ ആചാരങ്ങളെ ദൂരീകരിക്കുന്നതിന് സർവ്വസ്വാതന്ത്ര്യവും ഭാരതത്തിൽ ഉണ്ടായിരുന്നു പുരാണമിത്യേവെന്ന സാധു സർവം പുരാണം തന്നെ എപ്പോഴും സാധുവായിക്കൊള്ളണം എന്നില്ല എന്ന് ഭാരതീയർ പറയാറുണ്ട് ശാസ്ത്രം പ്രമാണമിത്യുച്ചതി എല്ലാം സയൻസാണ് പ്രമാണമായിട്ട് എടുക്കേണ്ടത് എന്ന് പറയാറുണ്ട് ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതമം മയാ വിമർശേതശേഷേണ യഥേച്ഛസി തഥാ കുരു എന്ന് എഴുന്നൂറോളം ശ്ലോകങ്ങളിലൂടെ ഭഗവത്ഗീത മുഴുവനും ചൊല്ലിക്കൊടുത്തതിന് ശേഷം ഉപദേശിച്ചു കൊടുത്തതിന് ശേഷം ആഹ്വാനം ചെയ്തു കൊടുത്തതിന് ശേഷം അർജുനനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞത് ചോദ്യം ചെയ്യാതെ വിശ്വസിപ്പിനെന്നല്ല മറിച്ച് ഏതത് വിമൃശ്യ പൂർണ്ണമായിട്ടും ക്രിട്ടിക്കലി അനലൈസ് ചെയ്തിട്ട് അശേഷേണ വിമൃശ്യ critically and completely analyse every sentence those I have told you every sentences used by me എന്ന് പറയുന്ന ആ കൃഷ്ണൻ ഭാരതീയ ആചാരങ്ങളുടെ നേർക്കുകൂടിയാണ് വിരൽ ചൂണ്ടുന്നത് ക്രിട്ടിക്കലി അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം സ്വീകരിക്കാൻ പറയുന്നത് അങ്ങനെയുള്ള പുരാതന ഭാരതത്തിലെ യാഗയജ്ഞങ്ങളിലൂടെ മാനവരാശിയെ ഒരുമിച്ച് ചേർത്തിരുന്ന സൈക്കോളജിയും ഫിസിയോളജിയും മറ്റെല്ലാം ചേർത്തിരുന്ന ആത്മീയതയുടെ കണ്ണികളിലൂടെ നടത്തിയിരുന്ന യജ്ഞങ്ങളെ വിവരിക്കുന്ന ശ്രൗതസൂത്രങ്ങളുണ്ട് കൽപ്പശാസ്ത്രത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ട് മൂന്നാമത്തെ ഭാഗമായിട്ട് ഒരു രാഷ്ട്രം എങ്ങനെയാണ് ഭരിക്കേണ്ടത് വ്യക്തിയുടെ ധർമ്മം എന്ത് പുരോഹിതന്റെ ധർമ്മം എന്ത് ക്ഷത്രിയന്റെ എന്ത് വൈശ്യന്റെ ധർമ്മം എന്ത് കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ധർമ്മം എന്ത് അതെങ്ങനെ അനുഷ്ഠിക്കണം അവരുടെ തെറ്റായി ചെയ്താൽ ശിക്ഷ എന്ത് എന്ന് വിവരിക്കുന്ന ഏതാണ്ട് ഇരുപത്തഞ്ച് മുപ്പതോളം ധർമ്മശാസ്ത്രങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്രകാരം കൽപ്പശാസ്ത്രത്തിൽ ഗൃഹ്യസൂത്രവും ശ്രൗതസൂത്രവും ധർമ്മസൂത്രവും കഴിഞ്ഞ് മരണാനന്തര ക്രിയ അനുഷ്ഠിക്കുന്ന പിതൃമേത സൂത്രവും ചേർന്നതാണ് കൽപ്പശാസ്ത്രത്തിൻ്റെ നാല് പ്രധാന ഭാഗങ്ങൾ ഇവയുടെ സംക്ഷിപ്തം മനസ്സിലാക്കിയാൽ പോലും അത് അത്യുജ്വലമാണ് കാരണം ഇന്ന് ഭാരതത്തിലെ കോടി ജനത അനുഷ്ഠിക്കുന്ന ആചാരങ്ങളുടെ സ്രോതസ് എവിടെയാണെന്ന് ചിന്തിക്കുവാൻ പോലും അപ്രാപ്തരായ അവസ്ഥയിൽ ഏറ്റവും കുറഞ്ഞത് ഭാര്യ ഭാരത പര്യടനം നടത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും ഭാരതത്തിൻ്റെ മാപ്പ് നോക്കിയിട്ട് ഇവിടെയാണ് ഗുജറാത്ത് ഇവിടെയാണ് ആസാം ഇവിടെയാണ് കാശ്മീരം ഇവിടെയാണ് കേരളം എന്ന് മനസ്സിലാക്കുന്നത് അഭികാമ്യമായതുപോലെ തന്നെ നമ്മളുടെ ആചാരങ്ങൾ മുഴുവനും മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും മുഴുവനും എവിടെ നിന്ന് വന്നു എന്നറിയാൻ സാധിച്ചില്ലെങ്കിലും ആചാരങ്ങളുടെ സ്രോതസ് എവിടെയാണ് എന്ന് മനസ്സിലാക്കുന്നത് ഗംഗോത്രി കാണാത്തവർക്ക് ഗംഗയിൽ കുളിക്കാൻ സാധിക്കുന്നത് പോലെയുള്ള അനുഭൂതിയാണ് ഗംഗാസ്നാനം നടത്തുമ്പോൾ അതിൻ്റെ സ്രോതസ് കൂടി കാണുവാനും അറിയുവാനും സാധിച്ചാൽ ജന്മസാഫല്യം ലഭിച്ചു എന്ന് നമുക്ക് അനുഭൂതിയുടെ നിലവാരത്തിൽ നിന്നുകൊണ്ട് പറയാൻ സാധിക്കും അതുകൊണ്ടാണ് കൽപ്പശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ ഉപരിപ്ലവമായിട്ടാണെങ്കിലും ഒരു പ്രയാണം ആവശ്യമാണ് എന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിന് തോന്നിയത് ആ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നത് ആശ്വലായന ഗൃഹ്യസൂത്രത്തെക്കുറിച്ച് സൂചിപ്പിച്ചു ഋഗ്വേദീയ ഋഷിവര്യന്മാരാൽ രചിച്ചിരിക്കുന്ന ആശ്വലായന ഗൃഹ്യസൂത്രത്തിൽ പ്രാതൽക്കാലത്തും സായം സന്ധ്യയിലും ഓരോ ഗൃഹസ്ഥനും അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളെക്കുറിച്ച് വിവാഹ ചടങ്ങുകളെക്കുറിച്ച് കുഞ്ഞു ജനിച്ചതിന് ശേഷം കുഞ്ഞിൻ്റെ ജാതകർമ്മം നടത്തേണ്ടതിനെക്കുറിച്ച് അന്നപ്രാശനവും ചവളകർമ്മവും ഉപനയനവും നടത്തേണ്ടതിനെക്കുറിച്ച് വേദ വിദ്യ അഭ്യസിക്കുന്ന കുട്ടി അനുഷ്ഠിക്കേണ്ട ബ്രഹ്മചര്യ വ്രതത്തെക്കുറിച്ച് ഇവയെല്ലാം ഒന്നാമത്തെ അധ്യായങ്ങളിൽ സുദീർഘ ഒന്നാമത്തെ അധ്യായത്തിൽ സുദീർഘമായി വിവരിക്കുന്നുണ്ട് അതുകൂടാതെ വാസ്തു നിർമ്മാണത്തെക്കുറിച്ചും ഗൃഹനിർമ്മാണം അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളെക്കുറിച്ചും ഗൃഹപ്രവേശനത്തെക്കുറിച്ചും രണ്ടാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നു പഞ്ചമഹായജ്ഞങ്ങൾ ഋഷിപൂജ ദേവപൂജ പിതൃപൂജ ആത്മപൂജ തുടങ്ങിയ പഞ്ചമഹായജ്ഞങ്ങളും ഋഷിവര്യന്മാർക്ക് കൊടുക്കേണ്ട തർപ്പണത്തെക്കുറിച്ചും വേദ പഠന ക്രമത്തെക്കുറിച്ചും ഉപാകർമ്മം എന്ന പൂണുനൂൽ മാറുന്ന കർമ്മത്തെക്കുറിച്ചും സുദീർഘമായി വിവരിച്ചതിന് ശേഷം അന്ത്യ ഇഷ്ടി അഥവാ അന്ത്യേഷ്ടി എന്നറിയപ്പെടുന്ന മരണാനന്തര ക്രിയയുടെ ഏതാണ്ടൊരു ചെറിയ ഭാഗവും ആശ്വലായന ഗൃഹ്യസൂത്രത്തിൽ വിവരിക്കുന്നു സാഖ്യായന ഗൃഹ്യസൂത്രവും ഋഗ്വേദീയമായ ഗൃഹ്യസൂത്രമാണ് ഇവിടെയും കന്യാദാന മഹത്വവും വധൂവരന്മാർ ആചരിക്കേണ്ട ആചാരങ്ങളും വ്യാഹൃതി ഹോമം തുടങ്ങിയ ഹവനങ്ങളും പാണിഗ്രഹണവും ലാജഹോമം തുടങ്ങിയ കർമ്മങ്ങളും പതി പത്നിമാര് വധൂവരന്മാര് പുതിയ ഗ്രഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളെക്കുറിച്ചും അവർ ചന്ദ്രദർശനവും സൂര്യദർശനവും നക്ഷത്രദർശനവും നടത്തേണ്ടതിനെക്കുറിച്ചും അവർക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് നടത്തേണ്ട ഉപനയനവും ജാതകർമ്മവും നാമകർമ്മം തുടങ്ങിയ ആചാരങ്ങളെക്കുറിച്ചും സുദീർഘമായി വിവരിക്കുന്നു പിന്നീട് ആശ്വലായന ഗൃഹ്യസൂത്രത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെ തന്നെ ദേവന്മാർക്കും ഋഷിമാർക്കും പിതൃക്കൾക്കും നടത്തേണ്ട തർപ്പണത്തെക്കുറിച്ചും ശ്രാവണ മാസത്തിൽ അനുഷ്ഠിക്കേണ്ട വ്രതങ്ങളെക്കുറിച്ചും ഹോമങ്ങളെക്കുറിച്ചും വിവരിക്കുന്നു അഞ്ചാമത്തെയും ആറാമത്തെയും അധ്യായം പൊതുപ്രാധാന്യമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് പ്രധാനമായും പൊതുജനങ്ങളുടെ ആവശ്യത്തിനു വേണ്ടി കുളവും കിണറും ഉദ്യാനവുമെല്ലാം നിർമ്മിക്കുന്നതിന് മുൻപ് അത് നിർമ്മിക്കുന്ന വ്യക്തി അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളെക്കുറിച്ച് രീതികളെ കുറിച്ച് വ്യക്തമായി വിവരിച്ചതിന് ശേഷം ഗൃഹസ്ഥൻ ആ സമയത്ത് ഏതെങ്കിലും നല്ല കർമ്മത്തിനിറങ്ങുന്ന സമയത്ത് കാണുന്ന നിമിത്തങ്ങൾ പക്ഷികൾ മൃഗാദികളുടെയും അസ്വാഭാവികമായ പെരുമാറ്റങ്ങൾ ദുശഗുണങ്ങൾ ഇവയെല്ലാം കാണുകയാണെങ്കിൽ നടത്തേണ്ട പ്രായശ്ചിത്ത കർമ്മങ്ങളെക്കുറിച്ചും വിവരിക്കുന്നുണ്ട് ഇപ്രകാരം സാഖ്യായന ഗ്രഹ്യസൂത്രം വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും അനവധി ആചാരങ്ങളുടെ വിചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ സ്രോതസ്സുകളാണ് ഇവയിൽ പലതും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് കടക്കുന്ന ലോകത്തിന് പ്രയോജനപ്പെട്ടതല്ലെങ്കിലും ഗൃഹ്യാചാരങ്ങളുടെ പ്രത്യേകത കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ആ ഒരുമിച്ചിരുന്ന് പ്രവർത്തിക്കുന്നത് തന്നെയാണ് ആധുനിക ലോകത്തെ മാനേജ്മെന്റ് സിദ്ധാന്തവും കുടുംബാന്തരീക്ഷം പവിത്രവും സമഞ്ജസവും പരസ്പരം യോജിച്ചു പോകുന്നതുമാകണമെങ്കിൽ അവിടെ ഒരുമിച്ച് ചേർന്നുള്ള പ്രവർത്തനങ്ങളുടെ ഇടയ്ക്ക് ഇഷ്ടികക്കിടയ്ക്ക് സിമൻറ്റുകൾ പോലെ ഭൗതിക നേട്ടങ്ങൾക്കിടയ്ക്ക് ആത്മീയതയുടെ സിമൻ്റ് ഉണ്ടായിരിക്കണം ആ സിമൻ്റാണ് ആചാരങ്ങളിലൂടെ നാം അനുദിനം അനുഷ്ഠിക്കുന്നത് ഋഗ്വേദീയമായ അടുത്ത ഗൃഹ്യസൂത്രം കൗശീതകീ ഗൃഹ്യസൂത്രമാണ് ഋഗ്വേദീയമായ അനവധി ഗൃഹ്യസൂത്രങ്ങൾ ഉണ്ടായിരുന്നു അത്രേ ശാംഭവ്യ ഗൃഹ്യസൂത്രം തുടങ്ങിയവയെല്ലാം തന്നെ അവയിലെല്ലാത്തിൻ്റെയും സന്ദേശങ്ങൾ എടുത്തിട്ടാണ് കൗശീതകീ ഗൃഹ്യസൂത്രം രചിച്ചിരിക്കുന്നത് ഭാരവീയ ഗൃഹ്യസൂത്രം ശൗനകീയ ഗൃഹ്യസൂത്രം ശാകല്യ ഗൃഹ്യസൂത്രം പൈങ്കീയ ഗൃഹ്യസൂത്രം പാരാശര ഗൃഹ്യസൂത്രം തുടങ്ങിയ ബഹ്വൃജ ഗൃഹ്യസൂത്രം തുടങ്ങിയ അനേക ഗൃഹ്യസൂത്രങ്ങൾ ഋഗ്വേദീയ ഋഷിവര്യന്മാരാൾ രചിക്കപ്പെട്ടതായിട്ടുണ്ട് ഇന്നും പലതൊരു പക്ഷേ താളിയോല ഗ്രന്ഥങ്ങളിൽ കണ്ടു എന്ന് വരാം പക്ഷേ പുസ്തക രൂപത്തിൽ അവയൊന്നും ലഭ്യമല്ല അവയുടെ എല്ലാത്തിൻ്റെയും കണ്ടന്റ് നേരത്തെ വിവരിച്ചതുപോലെ ആശ്വലായന സാഖ്യായന കൗശീതകീ ഗൃഹ്യസൂത്രങ്ങളിൽ നൽകിയിരിക്കുന്നത് പോലെ തന്നെയാണ് രചിച്ചിരിക്കുന്ന കാലഘട്ടത്തിൻ്റെയും ദേശത്തിൻ്റെയും അനുസരിച്ച് അല്പസ്വല്പം വ്യത്യാസങ്ങൾ അതിലുമുണ്ടായിരിക്കാം പാരസ്കര ഗ്രഹ്യസൂത്രം തുടങ്ങി ഏതാണ്ട് പത്തോളം ഉജ്ജ്വലങ്ങളായ ഗ്രഹ്യസൂത്രങ്ങൾ യജുർവേദത്തിന് യജുർവേദത്തിൻ്റെതായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട പാരസ്കര ഗ്രഹ്യസൂത്രത്തിൽ കർമ്മങ്ങൾ ഗർഭാദാനം ശ്രീമന്തോന്നയനം ജാതകർമ്മം കുട്ടിയുടെ നാമകരണം കുട്ടിയുടെ നിഷ്ക്രമണവും അന്നപ്രാശനവും തുടങ്ങിയവ വിവരിക്കുന്നു തുടർന്ന് മുടിമുറിക്കൽ അഥവാ മുടിമുറിക്കലും ചുടാകരണം എന്ന ചെവികുത്തലും ഉപനയനവും പഞ്ചമഹായജ്ഞവും ഉപാകർമ്മവും യജ്ഞോപവീതം മാറുന്ന കർമ്മങ്ങളും അവയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും മാസത്തിൽ അനുഷ്ഠിക്കേണ്ട ചര്യകളും സീതായജ്ഞം തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ട ചര്യകളും പാരസ്കര ഗൃഹ്യസൂത്രത്തിൽ നൽകിയിട്ടുണ്ട് ഇതിൻ്റെ തന്നെ തുടർച്ചയാണ് പാരസ്കര ഗൃഹ്യസൂത്രത്തിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിൽ നൽകിയിരിക്കുന്ന കർത്തവ്യങ്ങൾ ആചാരങ്ങൾ ഇതിൽ ഒരു ബ്രഹ്മചാരി ഒരു സഭയിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ അതുപോലെ തന്നെ പുതിയതായി വാഹനത്തിൽ പ്രവേശിക്കുമ്പോൾ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ ആനപ്പുറത്ത് കയറുകയും കുതിരപ്പുറത്ത് കയറുകയും ചെയ്യുമ്പോൾ ആദ്യമായി അപ്രകാരം ഒരു കർമ്മം അനുഷ്ഠിക്കുമ്പോൾ അതിനു മുൻപ് നടത്തേണ്ട കുറിച്ചും പാരസ്കര ഗൃഹ്യസൂത്രത്തിൽ വിവരിച്ചിട്ടുണ്ട് സുദീർഘമായ ഒരു ഗൃഹ്യസൂത്രമാണ് ശുക്ല കൃഷ്ണയജുർവേദീയമായ കൃഷ്ണ ബൗദ്ധായന ഗൃഹ്യസൂത്രം നിർമ്മാണം ഗൃഹത്തിന്റെ അലങ്കാരം പുതിയ ഗ്രഹത്തിലേക്ക് വധൂവരന്മാർ പ്രവേശിക്കുമ്പോൾ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങൾ അതുപോലെ തന്നെ കുട്ടിയുടെ ഷോഡശ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ജാതകർമ്മം നാമകരണം ഉപനിഷ്ക്രമണം അന്നപ്രാശനം ഉപനയനം സമാവർത്തനം വൈശ്വദേവം തുടങ്ങി ദേവന്മാർക്കും പിതൃക്കൾക്കും ഋഷിവര്യന്മാർക്കും നടത്തേണ്ട തർപ്പണങ്ങൾ പഞ്ചമഹായജ്ഞങ്ങൾ മാസിക ശ്രാദ്ധം തുടങ്ങിയ കർമ്മങ്ങളും ബൗദ്ധായന ഗ്രഹ്യസൂത്രത്തിൽ വിവരിക്കുന്നുണ്ട് ഒരു ബ്രഹ്മചാരി അനുഷ്ഠിക്കേണ്ട വ്രതങ്ങളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും അദ്ദേഹം ആത്മീയ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതിഥി പൂജ എങ്ങനെയാണ് നടത്തേണ്ടത് കുറിച്ചും ഈ ഗൃഹ്യസൂത്രത്തിൽ വ്യക്തമായ വിവരണം നമുക്ക് കാണുവാൻ സാധിക്കും മാനവ ഗൃഹ്യസൂത്രം അത്യുജ്വലമായ കൃഷ്ണയജുർവേദീയമായ ഗൃഹ്യസൂത്രമാണ് ഇവിടെയും ബ്രഹ്മചാരി അനുഷ്ഠിക്കേണ്ട നിയമങ്ങൾ പ്രാത സായം സന്ധ്യകളിൽ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ അതുപോലെ തന്നെ ഉപനയനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ പ്രായശ്ചിത്ത കർമ്മങ്ങൾ വിവാഹം വിവാഹാനന്തരം കന്യകയുടെ ആചാരങ്ങൾ അതുപോലെ തന്നെ ദമ്പതികളുടെ ആചാരാനുഷ്ഠാനങ്ങൾ തുടങ്ങിയ ഷോഡശ കർമ്മങ്ങളും എല്ലാം വിവരിച്ചതിന് ശേഷം പഞ്ചമഹായജ്ഞത്തിൻ്റെയും കുടുംബത്തിൻ്റെ നന്മയ്ക്ക് ആവശ്യമായ ധനസമൃദ്ധി ലഭിക്കുന്നതിന് അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളെക്കുറിച്ചും കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വിഘ്നമുണ്ടാകാതിരിക്കാൻ വേണ്ടി നടത്തുന്ന വിനായക ശാന്തി ഹോമത്തെക്കുറിച്ചും സർപ്പബലിയജ്ഞത്തെക്കുറിച്ചും ഗൃഹസ്ഥൻ ചില കർമ്മങ്ങൾ ആചരിക്കാതെ വരുമ്പോൾ അവയ്ക്ക് പ്രായശ്ചിത്തമായിട്ട് സൗകര്യം ലഭിക്കുന്ന ദിവസങ്ങളിലും സ്ഥലങ്ങളിലും അനുഷ്ഠിക്കേണ്ട പ്രായശ്ചിത്ത വിധികളെക്കുറിച്ചും മാനവ ഗൃഹ്യസൂത്രത്തിൽ വ്യക്തമായ വിവരണം നൽകിയിട്ടുണ്ട് അടുത്തത് ഭരദ്വാജ ഗൃഹ്യസൂത്രമാണ് ഭാരതീയ ആചാരങ്ങളിലെ ഷോഡശകർമ്മങ്ങളുടെ കർമ്മങ്ങളുടെ സുദീർഘമായ വിവരണം ഇതിനകത്ത് നൽകിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള എല്ലാ വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും യാഗകർമ്മങ്ങളും മുഴുവനും വിവരിച്ചതിന് ശേഷം ഒരു ഗ്രഹസ്ഥൻ ഈ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിൻ്റെ മഹത്വം എന്താണെന്ന് ഭരദ്വാജ മഹർഷി തൻ്റെ ഗൃഹ്യസൂത്രത്തിൽ വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആത്മീയതയേക്കാളുപരി ഭൗതികമായ ഉന്നമനമാണ് ആചാരങ്ങളിൽ നിന്നുദ്ദേശിക്കുന്നത് എന്ന് വിവരിക്കുന്നതും ഭരദ്വാജ മഹർഷിയാണ് ആപസ്തംഭ കൽപ്പശാസ്ത്രത്തിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് പ്രശ്നങ്ങളാണ് ആപസ്തംഭ ഗൃഹ്യസൂത്രം ആപസ്തംഭ കൽപ്പശാസ്ത്രം അത്യുജ്വലവും ഗഹനവും ഗംഭീരവും വോളിയംനെസ്സായിട്ടുള്ള പുസ്തകങ്ങളുമുള്ള മുപ്പത് പ്രശ്നങ്ങൾ അഥവാ ഭാഗങ്ങളാണ് അതിനകത്തുള്ളത് അത്രയും ഉജ്ജ്വലമായ മുപ്പത് ഭാഗങ്ങളുള്ള കൽപ്പശാസ്ത്രത്തിലെ ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് ഭാഗങ്ങൾ മാത്രം ചേർന്നതാണ് ആപസ്തംഭ ഗൃഹ്യസൂത്രം ഇവിടെ അഗ്നിമുഖത്തിലൂടെ നടത്തേണ്ട യജ്ഞകർമ്മങ്ങളെക്കുറിച്ചും പാകയജ്ഞം ദർവീഹോമം എന്നീ ഹവനകർമ്മങ്ങളെക്കുറിച്ചും ഔപാസന വ്രതം തുടങ്ങിയ അനവധി വ്രതചര്യകളെക്കുറിച്ചും ആപസ്തംഭ മഹർഷി തൻ്റെ ഗ്രഹസൂത്രത്തിൽ എഴുതിയിട്ടുണ്ട് ഗുരുകുല വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥി അനുഷ്ഠിക്കേണ്ട ആചാരങ്ങൾ ഗുരുവിനുണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻസ് ഗുരുവും ശിഷ്യനും കൂടി നടത്തേണ്ട ദേവയജ്ഞങ്ങൾ ഋഷിതർപ്പണങ്ങൾ പിതൃയജ്ഞങ്ങൾ ഇവയെല്ലാത്തിനെയും കുറിച്ചുള്ള വിവരണങ്ങൾ അതുപോലെ തന്നെ രഥത്തിൽ കയറുമ്പോൾ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങൾ അപശകുനങ്ങൾ കാണുമ്പോൾ അവയുടെ പ്രായശ്ചിത്തമായി അനുഷ്ഠിക്കേണ്ട ആചാരങ്ങൾ ഇവയെല്ലാം അപസ്തംഭ മഹർഷി രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് രചിച്ച ആപസ്തംഭ കൽപ്പശാസ്ത്രത്തിൻ്റെ ഭാഗമായ ആപസ്തംഭ ഗൃഹ്യസൂത്രത്തിൽ വിവരിച്ചിട്ടുണ്ട് കൃഷ്ണയജുർവേദീയമായ മറ്റൊരു ഗൃഹ്യസൂത്രമാണ് കാടക ഗൃഹ്യസൂത്രം അഥവാ കഠ ഗൃഹ്യസൂത്രം കാടക ഗൃഹ്യസൂത്രത്തിലെ വിവരണങ്ങൾ ഒന്നും തന്നെ മറ്റു വിവരണങ്ങളിൽ നിന്ന് വ്യത്യാസമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധ്യമല്ല പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാടക ഗൃഹ്യസൂത്രം എഴുതിയിരിക്കുന്ന കാലഘട്ടത്തിൻ്റെയും ദേശത്തിൻ്റെയും പ്രത്യേകത ആചാരങ്ങളിൽ കാണുവാൻ സാധിക്കും യജുർവേദീയമായ ഋഷിവര്യന്മാര് ആചാരാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും നിങ്ങൾ സദ്ഗുരുവിൻ്റെ കർമ്മരീതികൾ ആചാര ഭാരതീയ ചിന്താധാരയുടെ ഗഹനങ്ങളായ ധാർമ്മിക തത്വങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി എഴുതിയിരിക്കുന്ന അനവധി ഗൃഹ്യസൂത്രങ്ങളിൽ അടുത്തത് അഗ്നിവേശ്യ ഗൃഹ്യസൂത്രം തൈത്തരീയ സംഹിതയുമായി ബന്ധപ്പെട്ട ഈ ഗൃഹ്യസൂത്രത്തിലും നേരത്തെ പറഞ്ഞിരിക്കുന്ന അതേ വിഷയങ്ങൾ തന്നെയാണ് വിവരിച്ചിരിക്കുന്നത് കൂടാതെ ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട വാസ്തുഹോമം ഗൃഹയജ്ഞം ആയുഷ്യഹോമം സൂര്യകൽപ്പം അഥവാ രവികൽപ്പം എന്ന രവി പൂജാവിധികൾ മറ്റ് ഉള്ളതിനേക്കാൾ കൂടുതൽ വ്യക്തമായും വിസ്തൃതമായും അഗ്നിവേശ്യ ഗൃഹ്യസൂത്രത്തിൽ നൽകിയിട്ടുണ്ട് കൂടാതെ ദേവയജ്ഞത്തിന് വേണ്ടി ദേവന്മാരുടെ പൂജാവിധികളെക്കുറിച്ച് ഒരു ഗൃഹസ്ഥൻ അനുഷ്ഠിക്കേണ്ട പൂജാകർമ്മങ്ങളെക്കുറിച്ച് ഉജ്ജ്വലമായ വിവരണവും അഗ്നിവീശ് ഗൃഹ്യസൂത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമത്തിൽ അനുഷ്ഠിച്ചിരിക്കുന്ന തെറ്റുകളുടെ പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിച്ച് വാനപ്രസ്ഥത്തിന് പോകുന്ന വ്യക്തികൾ വാനപ്രസ്ഥം അനുഷ്ഠിക്കേണ്ടത് എപ്രകാരമാണെന്നുള്ള വിവരണവും ഈ ഒരു ഗൃഹ്യസൂത്രത്തിൽ നൽകിയിട്ടുണ്ട് കൂടാതെ അന്ത്യേഷ്ടി ഭൂതബലി ഏകോദിഷ്ട ഹോമം തുടങ്ങിയ പിതൃകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട വിവരണവും അഗ്നിവേശ്യ ഗൃഹസൂത്രത്തിൻ്റെ അവസാന ഭാഗത്തിൽ അഗ്നിവേശ്യ സൂത്രത്തെ പോലെ നൽകിയിട്ടുണ്ട് ഹിരണ്യകേശി ഗൃഹ്യസൂത്രമാണ് മറ്റൊന്ന് അതുപോലെ തന്നെ മൈത്രായണി സംഹിതയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഗൃഹ്യസൂത്രം വാരാഹ ഗൃഹ്യസൂത്രമാണ് ഇവയെല്ലാം തന്നെ കൂടുതലും ഗൃഹസ്ഥന്റെ ഗ്രഹവും മറ്റു ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട വിവരണങ്ങൾ നൽകിയിരിക്കുന്നത് നമുക്ക് വ്യക്തമാകാം ഇതുതന്നെയാണ് വൈഖാനസ ഗൃഹ്യസൂത്രത്തിൽ നൂറ്റി ഇരുപത് ഖണ്ഡങ്ങളിലെ ഏഴ് ഭാഗങ്ങളിലായിട്ട് നൽകിയിരിക്കുന്നത് ഇത്രയും അധികം ഗൃഹ്യസൂത്രങ്ങൾ യജുർവേദീയമായിട്ടുണ്ട് സാമവേദീയമായ ഗൃഹ്യസൂത്രങ്ങളാണ് ഗോപില ഗൃഹ്യസൂത്രവും ഖാതിര ഗൃഹ്യസൂത്രവും കൗതുമീയ ഗൃഹ്യസൂത്രവും ഇവയിലെല്ലാം തന്നെ അത്യുജ്വലങ്ങളായ സാമവേദീയ ഋഷിവര്യന്മാർ അനുഷ്ഠിച്ചു പോന്നിരുന്ന അനുഷ്ഠിച്ചു പോരേണ്ട ഗ്രഹ്യകർമ്മങ്ങളെക്കുറിച്ച് നേരത്തെ വിവരിച്ചിരിക്കുന്ന അതേ വിഷയങ്ങളെ കുറിച്ച് തന്നെ വിവരിക്കുന്നുണ്ട് ഈ മൂന്ന് ഗൃഹ്യസൂത്രങ്ങളും സാമവേദീയമായ ഗോപിലം കൗതുമം ഖാതീര ഗൃഹ്യസൂത്രങ്ങൾ അതിബൃഹത്താണ് കൂടാതെ ദ്രാഹ്യായണ ഗൃഹ്യസൂത്രം ജൈമിനീയ ഗൃഹ്യസൂത്രം എന്നിവ ലഘു ഗൃഹ്യസൂത്രങ്ങളാണ് ഇതിനകത്തും കുട്ടിയുടെ ജനനം ചൗളകർമ്മം നാമകരണം ഉപനയനം സന്ധ്യോപാസന വേദപഠനം ഇവയെക്കുറിച്ച് സുദീർഘമായ വിവരണം നമുക്ക് ദർശിക്കുവാൻ സാധിക്കും അഥർവവേദത്തിന് ഒരു ഗൃഹ്യസൂത്രം മാത്രമേ ഉള്ളൂ അത് കൗശിക ഗൃഹ്യസൂത്രമാണ് കൗശിക ഗൃഹ്യസൂത്രത്തിൻ്റെ പ്രത്യേകത അനവധി മന്ത്രങ്ങൾ വിഷനാശനം അതുപോലെ തന്നെ വിജയത്തിനു വേണ്ടി ദുഷ്ടന്മാർ നശിപ്പിക്കുന്നതിന് വേണ്ടി രോഗ രോഗനിർമാർജത്തിനു വേണ്ടി ശക്തിയുടെ വർധനവിന് വേണ്ടി സമ്പത്ത് ലഭിക്കുന്നതിന് വേണ്ടി അല്പസ്വല്പം ആഭിചാര കർമ്മങ്ങൾ നടത്തി ഉജ്ജ്വലമായ പദവി ലഭിക്കുന്നതിനു വേണ്ടി ഭയനാശനത്തിനു വേണ്ടി ഉള്ള അനവധി ആചാരങ്ങൾ ഇതിനകത്തുണ്ട് ഈ ആചാരങ്ങളൊന്നും തന്നെ മറ്റ് ഗൃഹ്യസൂത്രങ്ങളിൽ ഇത്രയും വിസ്തരിച്ചുള്ള വിവരണങ്ങളിലൂടെ നമുക്ക് അനുഭവിച്ചു വായിക്കുവാൻ സാധ്യമല്ല കൗശിക്ക് ഗൃഹ്യസൂത്രത്തില് അഥർവവേദീയ ഗൃഹ്യസൂത്രത്തില് മറ്റ് ഗൃഹ്യസൂത്രങ്ങളിൽ നിന്നുള്ള പ്രത്യേകത ഉൽക്കാപതനം ഭൂചലനം ധൂമകേതു ദർശിക്കുന്നത് അതുമാതിരിയുള്ള പ്രകൃതിയിലെ നെഗറ്റീവ്സിന് അറിയുവാനും അനുഭവിക്കുവാനും ഇടവരുകയാണെങ്കിൽ അവക്കെതിരായി നടത്തേണ്ട അവയുടെ ദുഷ്ഫലങ്ങൾ ഇല്ലാതെയാക്കുവാൻ വേണ്ടി നടത്തേണ്ട പ്രായശ്ചിത്ത വിധികളും ഇതിനകത്ത് നൽകിയിട്ടുണ്ട് മൊത്തത്തിൽ ഭാരതീയ ജീവിതചര്യയിൽ എല്ലാ ഗ്രഹ്യസൂത്രങ്ങളുടെയും ആചാരവിചാരങ്ങൾ നമ്മളുടെ നിത്യജീവിതത്തിൽ കാണാൻ സാധിക്കും ഏത് വൈദിക ശാഖക്കാരായാലും വേദങ്ങൾ ഒന്നും വായിക്കാത്തവരായാലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും ഇൻക്ലൂഡിങ് ഇന്നത്തെ കാലത്ത് അഹൈന്ദവർ പോലും ഈ ആചാരങ്ങൾ തലമുറ തലമുറകളായി കൈമാറി പഠിക്കുകയും പഠിപ്പിക്കുകയും ആചരിക്കുകയും ചെയ്തു പോരുന്നു ഇവയിൽ സദാചാരങ്ങൾ വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയാണ് അനാചാരങ്ങളും ദുരാചാരങ്ങളും ഒഴിവാക്കി സദാചാരങ്ങൾ ഉൾക്കൊള്ളുവാൻ സാധിക്കുമ്പോഴാണ് പുരാതന ഋഷിവര്യന്മാരുടെ അത്യുജ്വലമായ സംഭാവനകളിൽ നാന്നൂറും അഞ്ഞൂറും തലമുറകളായിട്ടും കുടുംബബന്ധം ഇറുക്കി നിർത്തുവാൻ സാധിക്കുന്ന നമ്മുടെ ആചാരത്തിൻ്റെ മഹത്വം അറിയുകയും അറിയിക്കുകയും ചെയ്യുവാൻ നമുക്ക് അവസരം ലഭിക്കുന്നു